السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله النبي الأمين صلى الله عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد عباد الله الله أدم مانا റമബോൻ തിങ്കളുടെ ശ്രേഷ്ഠമായ നാളിലേറ്റിക്കറ് ഞങ്ങളെല്ലാവരും ഉള്ളേ ഈ നാളിൻ്റെ നല്ല രൂപത്തിൽ ബെനിഫിറ്റ് എടുക്കും അള്ളാഹു അജവജൽ അവൻ്റെ ആ ഒരത്തര സാധ്യ ഒരത്തര അവൻ്റെ അടുക്കരെ അവൻ്റെ മുട്ട അവരെ മാർഗത്തെ തേടുക്കും അവൻ ഇഷ്ടപ്പെട്ട അമലാക്കും റസൂ സല്ലാഹു അലി വസ്ലമരെ ഇത്തിബ ആക്കും ഇബാദത്തിൽ മുന്നോട്ട് പോക്കൂ അള്ളാഹു അജ്ജ വജൽ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തരട്ട് ആമീൻ അള്ളാഹുര അടിമമാരാ ഇന്നത്തെ സബ്ജക്റ്റ് എന്തൊരു ചൊന്നാട്ടാങ്ക് നല്ല സ്വഭാവത്തെ വിഷയത്തിലെത്തിക്കർ ഹുസ്നുൽ ഹുലുഖ് ചൊന്നെത്തിക്കർ അള്ളാഹുര അടിമമാരാ അള്ളാഹു അജ്ജവജൽ ഏവൊരു നബിരെ നമുക്ക് മാതരി യോഗ്യായിട്ട് കടത്തിറ ഏവൊരു നബിരെ അതായത് മുഹമ്മദ് സല്ലാഹു അലി വസ്ല്ലംറെ നങ്ങ അനുസരിക്കണു ചെന്തു നിങ്ങൾക്ക് ആജ്ഞാക്കിറ ആ മഹാനായ ശ്രേഷ്ഠമായ റസൂൽ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലംറെ വിഷയത്തിൽ അള്ളാഹു അജ്ജവജൽ சூரா அல் கலம்ரே நாலாமத்து ஆயத்தில் சொல்கிறது ஒ இன்னக லஅல ஹுலுக்கின் ஆதீம் ಖಂಡಿತಮೈತು ನಿಂಗ ಶ್ರೇಷ್ಠಮಾಯಿ ಅತ್ಯುನ್ನತಮಾಯಿ ಸ್ವಭಾವತ್ಲೈತಿಕ್ಕರ ಉಲ್ಲೇಚುಂತು ಅಲ್ಲಾಹು ಸುಬಹಾನಹು ಚಾಲ ನಬಿ ಸಲ್ಲಾಹು ಅಲಿ ವಸಲ್ಲಂಕ ನಬಿ ಸಲ್ಲಾಹು ಅಲಿ ವಸಲ್ಲಂ ರಬಿಸಿಯತ್ಲಿ ಚೊಲ್ರ அதே போல் ஹதீஸில் எல்லாம் நமக்கு காணுக்கிட்டு ரசூலுல்லாஹி சல்லாஹூ அலி வசல்லம் சொல்கிறேன் நண்டே கடுத்த ஒரு ரீசன் அஹ்லாக் ಕ್ಯಾರೆಕ್ಟರ್ ಸ್ವಭಾವತ್ತೆ ಪರಿಪೂರ್ಣ ಆಕೋಕು ಬೇನಾಯ್ತು ಅದಕ್ಕೈಟಿಕ್ಕರ ನಂಡೆ ನಿಯೋಗ ಹಾಕಿರೆ ಚೊಂತು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಾಹು ಅಲಿ ವಸಲ್ಲಂ ಚೊಲ್ರ ಹದೀಸ ನಂಗೆಲ್ಲಾರ್ಕುಂ ಕಾಣೋಕಿಟ್ರ ಇಮಾಮ್ ಅಹಮದ್ ರಿವಾಯತ್ ಹಾಕಿರ ಹದೀಸಲ್ അങ്ങനെ നബി സല്ലാഹു അലി വസല്ലം തൻ്റെ ജീവനത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് പ്രവ പ്രാവർത്തികമായിട്ട് ആക്കിയതായിട്ടിക്കറ് നബി സല്ലാഹു അലി വസ്ല്ലം നബിയുടെ പൽക്കത്തിലാവട്ടെ നബിയുടെ നടപടികളാവട്ടെ നബി സല്ലാഹു അലി വസ്ല്ലം അങ്ങനെ ലൈഫിൽ കോന്നതേറ്റിക്കർ ഇനി നബിയുടെ പൽക്കാൻ ചൊന്നാൻ ടാങ്ക് നബി സല്ലാഹു അലി വസ്ല്ലം ഹദീസ് ധാരാളക്കണക്കിൽ ഇങ്ങനത്തെ ഒരു ಮುಸ್ಲಿಮ್ರೆ ಅಖ್ಲಾಕ್ ಸ್ವಭಾವ ಎಂಗನಿಕ್ಕೊನು ಚೊಂತು ಚೊಮ್ಮೆತೆ ಹದೀಸಲ್ಲಿ ಕಾಣೋ ಕಿಟ್ರು അതേപോലെ നബിരെ പ്രവൃത്തി നബിരെ ആക്ഷൻസ് ಅದರ വിഷയത്തിലെന്തൊരു ചൊന്നാണ്ടാങ്ക് നബിക്കുlle പരിപൂർണമായി അത്യുന്നതമായ സ്വഭാവം അത് ഹദീസിലും ഖുർആാനിൽ ഞങ്ങൾക്ക് അള്ളാഹു സുബാനുഹു ചാല ഞങ്ങൾക്ക് തെരിപാടി തന്നത് Saad bin Hisham bin Amir റതി അള്ളാഹു അൻഹു മഹാനായ ஆயிஷா ரதியல்லாஹு அன்ஹா சாத் பின் ஹிஷா பின் ஆமிர் அயால் சொல்ரு நான் நெப் ஆயிஷா ரதியல்லாஹு அன்ஹா ஐமரடைக்கு போய பின் ஐமர்கிட்ட கேட்டையா உம் அல் மினீன் அஹ் பிரினி பி ஹுலுகி ரசூல் இல்லாஹி சல்லாஹூ அலிஹி வசல்லம் ஓ மினிங்களை உம்மா ಆಯಿಷಾ ರದಿಯಲ್ಲಾಹು ಅನ್ಹಾರಟಿಗೆ ಚೊಲ್ರಿ ನಿಂಗನಕ್ಕೆ ಚೊಂತರು ರಸೂಲ್ರ ಕ್ಯಾರೆಕ್ಟರ್ ಹೆಂಗೆ ನಿಂತು ಚೊಂತು ರಸೂಲ್ರ ಸ್ವಭಾವ ಹೆಂಗೆ ನಿಂತು ಚೊಂತು ನಿಂಗನಕ್ಕೆ ಚೊಂತರು جنب عائشة رضي الله عنها جر كان خلقه القرآن نبي صلى الله عليه وسلم ري كاركتر قرآن ايتند أما تقرأ أما تقرأ القرآن قول الله عز وجل وإنك لعلى خلق عظيم نبي صلى الله عليه وسلم ري بشيط الله جند قرآن لندني ودت الله جند وإنك لعلى خلق عظيم كندي تميت സർവശ്രേഷ്ഠമായ അത്യുന്നതമായ സ്വഭാവത്തിലെ തിക്രാർ ചൊന്തു അള്ളാഹു ചൊന്നരല്ലേ അപ്പം ഖുർആന്റെ എന്തെല്ലാം ആജ്ഞയിന്ത ಅದು ಪರಿಪೂರ್ಣ ರೀತಿಯಲ್ಲಿ ಅನುಸರಿಕರಂ ഖുർആൻ അള്ളാഹു സുബാനു ചാല എന്തൊരു ആക്കൊക്കെ തീരാ നിഷേധാക്കിറാന അതിനെ പരിപൂർണമായിട്ട് ദൂരാക്കരം ഖുർആന്റെ ആജ്ഞത്തെ അതിനെ പെർഫെക്ഷനിൽ അതിനെ അനുസരിക്കുന്ന ആളായിത്തിന്ത് റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ല്ലം അപ്പോൾ ഖുറാ ഖുർആാനായിട്ടിക്കറ് റസൂലിൻ്റെ സ്വഭാവം എങ്ങനെ ഇന്നുണ്ടായി അത് ഖുർആാൻ്റെ குரானை சொன்ன ஆயிஷா ரதி அல்லாஹூ அனுஹ சொல்கிறது ஹதீத்தில் நான் காணும் கேட்டுறேன் அல்லாஹுர அடிமைமார சபாவா நல்ல சபாவை சொல்கிறது அது ஈமானுக்கு அதுக்குள்ள அலாக்கா அதுக்குள்ளே ரிலேஷன் உண்டு அபு ஹுரேரா ரதியல்லாஹு அன்ஹு சொல்கிறோம் ரசூலுல்லாஹி சல்லாஹூ அலி வஸ்லம் சொன்னேன் அக்மலுல் முக்மினீன ஈமானன் அஹ்சனுஹும் ஹுலுகா முக்மின்மார கூட்டத்தில் பரிபூர்ண ஆயங்க ഈമാനിലെ പരിപൂർണത്തിന്നാൽ മാർ ആരിച്ചുന്നുണ്ടായെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ നല്ല അഹ്ലാഖ് நல்ல சுபாவம் இருந்தாங்க சந்து ரசூலுல்லாஹி சல்லாஹூ அலி வசல்லம் சொல்கிறது இமாம் திருமிதி ரிவாய்டாக்கிற ஹதீத்தில் நாங்கள் காணும் கிட்டு இதில் உலமாக்க மாதிரி சொல்கிறது தல்ல அல அன் ஹுஸ்னல் ஹுலுக் ஈமானுன் இதுலேருந்து ப்ரூஃப் எந்திரிச்சு சொன்னான்ட்டாங்க നല്ല சுபாவ நமக்கு இதில் மனுஷலாவுக்கு இருந்து சொன்னேன்ட்டாங்க நல்ல சுபாவ சொல்கிறது அது എന്തിനാ ചെന്നിട്ടാങ്കിൽ ഈമാനൈറ്റിക്കർ ഈമാൻ്റെ ഒരു ലക്ഷണൈറ്റിക്കർ അത് ഇല്ലാണ്ടിക്കുന്നതുണ്ടല്ലേ നല്ല സ്വഭാവ അത് എന്തിനാ ചെന്നിട്ടാങ്കിൽ ഒലമാക്കുമാർ നുക്സാനു ഈമാൻ അത് ഈമാൻ്റെ കൊററ്റായിട്ടിക്കർ നല്ല സ്വഭാവം ഇന്നില്ലാണ്ടാങ്ക് അവൻ്റെ പരി ഈമാൻ്റെ പരിപൂർണത്തിൽ കുറത്തെ ഉണ്ടു ചൊല്ലത് ಡಿಫಿಷಿಯನ್ಸಿ ಉಂಡು ಚೊಲ್றது ಪ್ರಾಬ್ಲಮ್ ಉಂಡು ಚೊಲ್றದ್ರೆ ಅದರ ಅಲಾಮತ್ ಅದರ ಲಕ್ಷಣ ಐತಿಕ್ಕರು ಚೊಲ್றது ഞങ്ങൾ മനസ്സിലാക്കുന്നു അള്ളാഹുര അടിമമാരെ നാളെ ഞങ്ങളെ ഈ സ്വഭാവം ഉണ്ടല്ലേ ഞങ്ങൾ ഞങ്ങളെ ക്യാരക്ടർ ചൊല്றது അത് നാളെ ഖിയാമത്ത് നാളുണ്ട് നാളെ മീസാനിൽ ഞങ്ങളെ സ്കെയിലിൽ അമൽ തൂക്കുമ്പോൾ യാരെ ദിന്നുള്ളത് യാരെ കനവുള്ളത് യാരെ ഹെവി വെയിറ്റ് ഉള്ളത് அதை டிக்கிற நல்ல சொபாவை சொந்த ரசூல் சல்லாஹூ அலி வசல்லம் சொல்லுது மகானாய் அபுத்தர்தா ரோதி அல்லாஹூ அன்ஹு சொல்றோம் سمعت النبي صلى الله عليه وسلم يقول ما من شيء يوضع في الميزان أثقل من حسن الخلق وإن صاحب حسن الخلق لا يبلغ به درجة صاحب الصوم والصلاة نبي صلى الله عليه وسلم يا யார் தின்னுள்ள നാളെ ഖിയാമത്ത് നാളുണ്ട് അമൽ യാറ വെയിറ്റ് ഉള്ളത് എന്തിനു ചൊന്നിട്ടെങ്കിൽ തൂക്കുമ്പോൾ മീസാനില് സ്കെയിലില് അത് നല്ല സ്വഭാവം ഇട്ടിക്കർ അതേപോലെ നല്ല സ്വഭാവത്തവർ മനുഷ്യ ಅವನು ಏ ದರಜೆಗೆ ಎತ್ತರ ಚೊಂದೆ ಅಂಟಾಂಗ ಪೌಲಿಡಿ ನೋಂಬಿಡಿಚ ಪಲ ಜಾವಿಡಿ ನಿಸ್ಕರಿಚೊಂಡೆ ದರಜೆಗೆ ಇಟ್ಟಿಕರು அவன் எத்திரை சொல்றது ரசூ சல்லாஹூ அலிஸ்லம் படிபாட்டி தன் அதாவது ஐச்சிகமாய இபாதத்து ಅವನು ಪೌಲಿಡಿ ನಮಾಫಿಲ ಇಬಾದತ ನೋಂಬಿಡಿಕ್ಕಿರண்டாಂಗ ஜாவிடி நிஸ்கரிக்கிறேன்டாங்க அல்ல ஆ ஹந்தத்துக்கு அது அது போல நல்ல സ്വഭാവത്തിന്നവൻ ആ ദരജയ്ക്ക് എത്ര ചൊല്ലത് ഇതിൽ നമുക്ക് മനസ്സിലാവൊരു നല്ല സ്വഭാവത്തെ അനിവാര്യത്തെ അതിൻ്റെ അഗത്യത്തെ ಅದರ ಇಂಪಾರ್ಟೆನ್ಸ್ ಅದರ ಫಾಬಲ್ ಅದರ ಮಹತ್ವ ಎತ್ತರ ಉಂಡು சொல்றது ಈ ಹದೀತ್ಲೆಲ್ಲಾಂ ಇಮಾಮ್ ತಿರ್ಮಿದಿ ರಿವಾಯತ್ ಹಾಕರ ಹದೀತ್ಲ ನಂಗೆ ಮನಸ್ಸಿಲಾಕವು ಮಹಾನಾಯ ತಾವುಸ್ ಬಿನ್ ಕೈಸಾನ್ റഹിമഹുല്ലാഹു തആല മഹാനായ താബിഇ അയാൾ சொல்றது എന്നുവെച്ചെങ്കിൽ ഈ ഒരു അഖ്ലാഖ് ഈ നല്ല സ്വഭാവമെല്ലാം சொல்றது അള്ളാഹു സുബാനുഹു തആല അവൻ്റെ അടിമമാരെ കൂട്ടത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന ആൾമാർക്ക് അവൻ ആർക്ക് വിചാരിക്കാനാണ് അവൻ കൈത്തിക്കുന്ന അള്ളാഹു അനുഗ്രഹിക്കുന്നത് അള്ളാഹു ഔദാരിയത്ത് കൊടുക്കറെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾമാർക്ക് فإذا أراد الله عز وجل بعبد خيرا منحه منها خلقا صالحا ഇനി അള്ളാഹു സുബാനുഹു ചാല അവൻ്റെ അടിമമാർക്ക് ആർക്കെങ്കിലും ഒരു അടിമയ്ക്ക് ഹൈറ് കൊടുക്കണുണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ அல்லாஹு அவனுக்கு நல்ல சபாவத்தை நல்ல அஹ்லாக்குறை அல்லாஹு இட்டு கொடுக்குறா சொல்கிறது மகானாய தாபிஇ தாவூஸ் பின் கைசான் ரஹிமஹுல்லா சொல்கிறது நன்காணுட்டிட்டு அப்போ அல்லாஹு ரெடிமேமான ಇದು ನಲ್ಲ ಸ್ವಭಾವ ಒರ್ತಗೆ ಕಿಟ್ಟಿ ಅಂಟಾಂಗ ಒರ್ತರಟಿ ಉಂಡು ಒರ್ತ ಜೀವನತಿಲ್ಲಂಗಂತ ಅಹ್ಲಾಕ್ ಉಂಡು ಚೊಂದಂಟಾಂಗ ಅದು ಅಲ್ಲಾಹು ಕೊಡ್ತ ಅನುಗ್ರಹ ಇಟ್ಟಿಕ್ಕರು ಅದಕ್ಕಲ್ಲೇ ಅಲ್ಲಾಹು ಸುಬಹಾನಹು ಚಾಲ അള്ളാഹുരട്ടിക്ക് ನಿರಂತರಮೈತ ನಂಗಲ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ದುವಾರ್ನು ಇಂತ ಇಬ್ನ್ ಮಸ್ഊದ್ ರದಿಯಲ್ಲಾಹು ಅನ್ಹು ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊന്നു എന്നിട്ട് അല്ലാഹുമ്മ അല്ലാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ എൻ്റെ ക്രിയേഷനിൽ നല്ലാക്കിയത് എൻ്റെ നീ അത്യുത്തമായിട്ട് ഏതോ ഒരു കുറത്തില്ലാതെ ನನ್ನ ಉಂಡಾಕಿರ റബ്ബ അതുപോലെമേ നൻ്റെ സ്വഭാവത്തെ നീ സുധാരണയാക്ക് നല്ലാക്ക് റബ്ബ ചന്തു അള്ളാഹുനിട്ടിക്ക് ദുവാർന്നു ഇന്ത് അതേപോലെ നബി സല്ലാഹു അലൈഹി സ്വലം അള്ളാഹുടെ കാവൽ തേടു ഇന്ത് പ്രൊട്ടക്ഷൻ കിട്ടു ഇന്ത് ബെടുക്കായ അഹ്ലാക്കുറ മഹാനായ കുത്തുബ ബിൻ മാലിക് റബ്ദിയാഹു അൻഹു ചൊല്ലു നബി സല്ലാഹു അലൈഹി വസ്ലം ഇങ്ങനെ ദുവാർന്നു ഇന്ത് അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅ്മാലി വൽ അഹ്വാ ಅಲ್ಲಾಹುವೇ ನಾನಿಂಡೆಟ್ಟಿಗೆ ಬೆಡಕಾಯೇ ಸ್ವಭಾವತೆ ತೊಟ್ಟು ನಾನಿಂಡು ಕಾವಲು ತೇಡ್ರೆ ಬೆಡಕಾಯೇ ಬೆಡಕಾಯೇ ಸ್ವಭಾವ பகை பகில்தன அதே போல் அசூய நஞ்சு காட்டுற அதே போல் ದ್ವೇಷತೆ ಇಂಗಂತೆ ಕಿಬುರ್ ಅಹಂಕಾರ ಇದರೆಲ್ಲ ಬೆಡ್ಕಾಯ ಸ್ವಭಾವ ತೊಟ್ಟು ಅಲ್ಲಾಹುವೆ ನಾನು ಕಾವಲು ತೇಡ್ರೆ அதே போல் பெட்காய ஆக்ஷன்ஸ் பிரவருத்தி ಬೆಡ್ಕಾಯ ಪಣಿ ಅಲ್ಲಾಹು ಇಷ್ಟಪಡಾತೆ ಹರಾಮಾಯ ಪಣಿರು ತೊಟ್ಟತು ನಾನು ಹಾಕಿರೋದ್ರ ತೊಟ್ಟು ಅಲ್ಲಾಹುವೆ ನಾನು ನಿನ್ನೆ ಕಾವಲ್ ಚೇಟ್ರೆ ಅವಲ್ಲ ಹುವಾ அதே போல் ஸ்வேச்சர் டிசைர்ஸ் உட ஸ்வேச்ச சொன்ன அல் ஹவா அல் மத்மூம் ஆக்ஷேபரஹமாய ஸ்வேச்ச உட உடமாக்குமார் சொல்கிறையே ஹதீத்துரே விவரணல் மாசி அதாவது தப்புரடைக்குள்ள மஹப்பத் இஷ்டாவுரே ಅದರ ತೊಟ್ಟು ತಪ್ಪು ಹಾಕೋನು ಚಂತು ಮನ್ಸು ಬಂಡೆ ತೋಂದ್ರೆ ഇല്ലെങ്കിൽ അതിരടേക്ക് ഇൻക്ലൈൻ ആവരെ ಅದರ ತೊಟ್ಟು ತಲ್ಲಾಹುವೆ ನಾನು ನಿಂಡೆ ನಿಂಡೊಟ್ಟಿಗೆ ಕಾವಲ್ ತೇಡ್ರೆ ಚೊಂತು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നു ഇന്നത് ഇമാം അത്തിർമിദി റിവായത്ത് ആക്കിയ ഹദീസിൽ ഞങ്ങൾക്കാണോ കിട്ടും അള്ളാഹു അടിമന്മാരെ മഹാനായി ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ തുടക്കത്തിൽ ഇങ്ങനെ ദുആർന്നു ഇൻത് ദുആഉൽ ഇസ്തിഫ്താഹ് ദുആഉൽ ഇസ്തിഫ്താഹ് فاتحة سورة الفاتحة ودر منولو دعاء ദുആ ദുആർക്കുമ്പോൾ ഇങ്ങനെ അള്ളാഹു മഹ്ദിനി ലി അഹ്സനിൽ അഅ്മാലി الأخلاق لا يهدي لأحسنها إلا أنت وقني سيء الأعمال وسيء الأخلاق لا يقي سيئها إلا أنت اللهم نينك هداية أكرب نل عمل ردك ನನ್ನ ಅಮಲ್ರೆ ನಲ್ಲ ಹಾಕೋಕು ಸುಧಾರಣೆ ಹಾಕೋಕು ನಿನಕ ಮಾರ್ಗ ತಾರೊಬ್ಬ ಅದೇ ಪಲ ನನ್ನ ಅಹ್ಲಾಕ್ರಂ ನೀನು ನಲ್ಲ ಹಾಕೋಕು ನಿನಕ ಗೈಡ್ ಹಾಕಿರೊಬ್ಬ ನೀನಲ್ಲ ಅಂಟು ಅದರ ನಲ್ಲ ಹಾಕಿರೋನು சுதாரண ஆக்கிறவனும் வேற யாரும் இல்லை அதே போல் அல்லாஹுவே பெடுக்கிற தொட்டுத்தோ பெடுக்காய பிரவೃತ್ತಿ ಬೆಡ್ಕಾಯ ಅಹ್ಲಾಕರ ತೊಟ್ಟು ನೀನಂಡ ಬಚ್ಚವಾಕ್ರಬ್ಬ ನಿನ್ನ ಸಂರಕ್ಷಣೆ ಹಾಕ್ರಬ್ಬ ನೀನಲ್ಲಾಂಟ ಅದರ ತೊಟ್ಟುತ್ತೋ ಪ್ರೊಟೆಕ್ಟ್ ಹಾಕ್ರವನು ಸಂರಕ್ಷಣೆ ಹಾಕ್ರವನು ಯಾರು ಇಲ್ಲ ಚಂತು ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ துஆர் நோய் என்று சொல்கிறோம் ஜாபிர் பின் அப்துல்லா ரஹதி அல்லாஹு அன்ஹு சொல்கிறது இமாம் நசாய் சுனல் உச்சரிக்கிற ஹதீத்தை திக்கிறோம் അള്ളാഹു അടിമമാരെ അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാവും ഒരു നല്ല സ്വഭാവത്തെ അനിവാര്യത്തെ ഒരു മുസ്ലിമരെ സംബന്ധിച്ചിട്ട് ഒരു മുസ്ലിമരെ ജീവനത്തിൽ എത്ര അഗത്യമുണ്ടു അനിവാര്യമുണ്ടു ചൊല്ലത് ഞങ്ങൾക്ക് ഈ എല്ലാ ഹരീത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് മാത്രമല്ല അള്ളാഹു അടിമമാരാണ് நாங்கள் ரசூலுல்லாஹி சல்லாஹூ அலி வசல்லம் சொல்ற ഖിയാമത്ത് கியாமத் റസൂൽ ரசூல் சல்லாஹூ அலி അഹാസിനക്കും നിങ്ങളെ കൂട്ടത്തിൽ ബെസ്റ്റായ ആൽമാർ അഹ്ലാഖ് നല്ല ഇന്നങ്ങായിട്ടിക്കറാർ നക്ക് യാറ മുട്ടുല്ലങ്ങ നക്ക് യാറ കരീബ് ഇന്നങ്ങ നക്ക് യാറ മെഹബത്ത് ഇന്നങ്ങ ചൊന്തു റസൂൽ ரசூல் சல்லாஹூ அலிஸ்லம் சொல்கிறது இமாம திருமிதி ரிவாயத்தாக்கிற ஹதீத்தில் കാണും എത്ര ധാരാളം കൺകൾ ചൊമ്മത്തെ റിവായത്ത് ഇതര വിഷയത്തിലുണ്ട് അബു ഹുറൈറ റദിയല്ലാഹു അൻഹു ചൊല്ലു റസൂൽ സല്ലാഹു അലിസ്ലം ചൊല്ലും നിങ്ങൾ ആൽമാരെ നിങ്ങൾ കൊസിയാക്കോക്കോ ആൽമാരെ നേടൊക്കെ നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സാധ്യാവില്ല അയങ്ക അങ്ങനെ നിങ്ങൾക്ക് നേടൊക്കെ എങ്ങനെ ചൊന്നിട്ടാങ്കിൽ കൊസിയുടെ മുഖം ബസ്തുൽ വജ് വഹസുൽ ഹുലുഖ് കൊസിയുടെ മുഖം ആ കൊസിരെ ഫേസ് ಚಿಯರ್ಫುಲ್ ഫേസ് ವಿಶಾಲമായി ആൾമാരെ കണ്ടുമുട്ടുമ്പോൾ ആൾ നല്ല രൂപത്തിൽ അങ്ങനെ മുലാഖത്താവറെ അതേപോലെ നല്ല ക്യാരക്ടർ ഇങ്ങനെ ഇട്ടിക്കറു ഉണ്ടാവും എത്ര ആൾമാർ എത്ര ഔദാര്യ കാട്ടിയെങ്കും എത്ര നല്ല ആക്കിയെങ്കും ഞങ്ങളെ ക്യാരക്ടർ നല്ല ഇല്ലാണ്ടെങ്കിൽ ആൾമാർ എന്തിക്കില്ല ഞങ്ങളിടയ്ക്ക് பிரிசப்படல ഞങ്ങളെ ഇഷ്ടപ്പെടില്ല അതേപോലെ போல் ആൾമാർ ഞങ്ങൾ நாங்களே എത്ര ആൾമാർ വലിയ பில்லியா ദാനം தான ആൾമാർക്ക് ഹെൽപ്പ് ആക്കുറാർ മാത്രം അങ്ങനെ എല്ലാം ആക്കി നല്ല പണി അങ്ങ് ക്യാരക്ടറിൽ അങ്ങ് ദൂരാക്കി പോണ്ടാറ് ആൾമാരെ തൊട്ട് ദൂരാവുറാർ ഈ രൂപത്തിൽ ഞങ്ങൾ ഞങ്ങളെ ക്യാരക്ടറിൽ ഞങ്ങൾ ബെടുക്കാവോ തീരാ ചൊല്ലത് ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുക ആ നല്ല സ്വഭാവ ക്യാരക്ട് ഗുഡ് ക്യാരക്ടേഴ്സ് എന്തിന് മഹാനായ താബിഇ താബിഇയിൽ പറ്റേ ശ്രേഷ്ഠമായ ഇമാമ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലാഹു ചാല അയാൾ சொல்கிறோம் நல்ல சுபாவம் சொன்னான்ட்டாங்க ஹுவ பஸ்துல் வஜ் வபத்லுல் மஅரூஃப் வகஃபுல் அதா நல்ல ಆಲ್ಮಾರೆ ಕೊಸಿರ ಮೋತುಲ್ ಮುಲಾಕತ್ ಅವರೇ ചിരിമോത്തുൽ ആൽമാരെ ഭേട്ടി അവര് കൊസിര മൊക ഇക്കരുത് വിശാലമായ മുഖം അതായത് കൊസിര മുഖ അത് നല്ലത് ആൽമാർക്കാക്കി കൊടുക്കുന്നത് നല്ലത് എന്തെല്ലാം ഉണ്ടാ അത് ആക്രം ബെടുക്ക് തൊന്തരുള്ള ഹാംഫുൾ റേ ಉಪದ್ರವರೆದ್ರೆ ತಡೆಯರೆ ದೈತಿಕರು ನಲ್ಲ ಸ್ವಭಾವ ಇದು ഒരു ಮುಸ್ಲಿಮ್ಗೆ ಉಂಡಾವನ ಇತಿಕ್ಕರು ಉಳ್ಳೆ ಅದಲ್ಲಾಂಟ್ ഞങ്ങളെ മൂലകം ഇങ്ങനത്തെ ആൾമാർക്ക് തൊന്തര ആക്കുന്ന രൂപത്തിൽ അതേപോലെ നല്ലതിര ബദൽക്ക് ആൾമാർക്ക് ഹാമാക്കറേ ഇല്ലെങ്കിൽ ഹൈറ ബദൽക്ക് ഷർറാവുര രീതി ഒരു മുസ്ലിമിൻ്റെ ജീവൻ അഹ്ലാഖ് ഉണ്ടാവോ പാടില്ല ചൊല്ലത് ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുക അവർ ഞങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ചൊന്നത് അബൂദർ അബൂദർ റോദിയാഹു അനുഹു ചൊല്ലും نبي صلى الله عليه وسلم كنت لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه طلق نين يور نل كاريتم نين شري يتكانو كتيرا أدو ورسما نين ده ور سهودر نين شري موتلو بيتي أورينغم سما ملاقات أورينغم سما نين شري يتكانو كتيرا إذا مسلم رأخلاق يتكر ആത്മാരെ നല്ല രൂപത്തിൽ വെൽക്കം ആക്കരെ ട്രീറ്റ് ആക്കരെ അങ്ങനെ അഭിസംബോധന ആക്കരെ മുസ്ലിം മുസ്ലിമരെ അഹ്ലാഖായിട്ട് ഉണ്ടാവുന്നു ബേനു ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹുര അടിമമാരെ മഹാനായ സഹാബി സയ്യിദ് ഇബിൻ അൽ ആസ് റതി അള്ളാഹു അൻഹു ചൊല്ലു എന്തൊരു ചൊന്നാണ്ടാങ്ക് അയാൾക്ക് അയാളുടെ മോൻക്ക് അയാൾ ഉപദേശാക്കര് യാ ബുനയ്യ ഇന്നൽ മകാരിമ ലൗ കാനത് സഹലതൻ യസീറ ലസാബഖകും ഇലൈഹാ ലസാബക്കും ഇലൈഹല്ലി ആം മഹാനായ സഹാബി അയാളുടെ മോൻക്ക് ഉപദേശാക്കരുതെന്ന് കാണോക്കിട്ട് അള്ളാഹില്ലാഞ്ചും തോ മഹാനായ സഹാബി അയാളുടെ മോൻക്ക് ഉപദേശാക്കരുതെന്ന് കാണോക്കിട്ട് അള്ളാഹുരടിമമാനം അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ഇതിലെ അനിവാര്യത്തെ ഉല്ലേ ഉള്ളേച്ചുള്ളത് ഈ ഹദീസിലും അതേപോലെ മുന്നോൽ കഴിഞ്ഞു പോയ സലഫ് സാലിഹീൻ സാലഹീൻമാരെ അങ്ങനെ അക്വാൽ അങ്ങനെ പൽക്കത്തിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് ഞങ്ങൾ ഉണ്ടാവുന്നു ചൊല്ലത് നിങ്ങൾ മനസ്സിലാക്കരുത് അത് ജീവനത്തിൽ കൊമ്പ കൊമ്പൊന്നായ കാര്യമായിട്ടിരിക്കുക അള്ളാഹുര അടിമമാന ഞങ്ങളെ ഈ ഉമ്മത്തിൽ ഇന്ത് പ്രസക്തമായ ഈ സന്ദർഭത്തിൽ അതേറ്റിക്കർ ഏതുപോലെ അക്കീതത്തിൽ എത്ര ആൽമാർ ഇങ്ങനെ ചെറുതപ്പിത്ത് ഇങ്ങനത്തെ കുഫുറും ഷിർക്കും പിതാത്തും ഇസ്ലാംക്ക് അപരിചിതമായ കാര്യ ഇങ്ങനത്തെ ആശയ ആദർശ കടന്നു വന്നറ അതുപോലെ ഉമ്മത്തിൽ അഹ്ലാക്കര സമസ്യ ഉണ്ട് ചൊല്ലത് അതൊരു ഹക്കീക്കത്തായിട്ടിക്കറ് മഹാനായ ഇക്കാലത്ത് ശ്രേഷ്ഠമായ ആലിം അല്ല അല്ലാമ അഷേഖ് മുഹമ്മദ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അയാൾ ഒച്ചുന്നൊരു പൽക്കുണ്ട് അൽ ഹക്കു സഖീലുൻ ഹക്കു ചൊല്ലത് ഭാരി ദിന്നായിട്ടിക്കറുല്ലേ അത് ആൽമാർക്ക് അത് ഒർക്കലേ അത് താങ്ങുക്കാവാത്ത കാര്യമായിട്ടിക്കർ ഫലാത്തുഖിലുഹു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിരെ നിങ്ങളെ ബെടുക്കായേ ಅಹ್ಲಾಕ್ರ ಮೂಲಕ ಹಕ್ಕರೆ ನಿಂಗ ಎನಿಮ್ ಯಾರ ನಿಂಗ ದಿನ್ನ ಹೋಗುತ್ತೀರ ಆಲ್ಮಾರು ನಿಂಗಲ ಅಹ್ಲಾಕ್ರು ತೊಟ್ಟದು ಓಡೋಗುತ್ತೀರ ದೂರ ದೂರ ಹೋಗೋ ಪಾಡಿಲ್ಲ ಹಂಗಂತೆ ಅಹ್ಲಾಕ್ ಬೆಡ್ಕಾಯೆ ಸ್ವಭಾವ ನಿಂಗೆ ಉಂಡಾವು ಪಾಡಿಲ್ಲ ನಾನು ಬೇರ್ಚಿನ್ನೆ ಅಲ್ಲಿ ಚೊಲ್ರೆ ನಾನು ಬೇರ್ಚಿನ್ನೆ ಇವು ಮಾತ್ರ ಪ್ರಾಬ್ಲಮ್ ಎಂದ್ರೆ ಚಂದ ಅಂಟಾಂಗ ಅಕೀದತೆ ಪ್ರಾಬ್ಲಮ್ ಚಂದ ಬೇರ್ಚಿನ್ನ ಅದಾಯ್ತು ಅಕೀದತೆ ಸಮಸ್ಯೆ ಅಂತ മാത്രമോ വറ്റബയ്യനലി അന്നഹ അഖീദത്തു അഖ്ലാഖ് മാത്രം എനിക്ക് പിന്നെ വ്യക്തമായിട്ട് അത് ಈ ಉಮ್ಮತ್ರ ಪ್ರಾಬ್ಲಮ್ ನಿರುಚುನ್ನ ಟೈಮ್ ಒಂದಾಮತ್ತೆ ಅಕೀದ അതേ പോലെ അഹ്ലാഖ് അതിൽ പിന്നെ സ്വഭാവത്തെ കാര്യതൈത്തിക്കർ സ്വഭാവത്തിൽ മുസ്ലിം ഉമ്മത്തിലെ സ്വഭാവത്തെ വലിയ ഒരു സമസ്യ ഉണ്ട് ചൊല്ലത് മഹാനായ അൽബാനി റഹ്മഹുല്ല പടിപാട്ടി തന്നെ അപ്പം അള്ളാഹുർ അടിമമാരെ ഇതിരെ വിഷയത്തിൽ ഞങ്ങൾ ഗംഭീരമായിട്ട് ഞങ്ങൾ ആലോചനാക്കും ഞങ്ങളെ അഹ്ലാക്കർ ഞങ്ങൾ സുധാരണാക്കുക പ്രയത്നാക്കും ഈ ഒരു നോമ്പിലും ഞങ്ങൾ എന്തിനു ചൊന്നിട്ടാങ്ക എത്ര ഞങ്ങൾ നിയന്ത്രണാക്കണം ഹലാലായ കാര്യ തിന്നോക്കും കുടിക്കും അള്ളാഹു ഹലാലാക്കെ ബസ് തിന്നെങ്കും നോമ്പ്ര കാരണത്ത് അള്ളാഹു സുബാനു ചാല നോമ്പ് പിടിക്കുക ചൊന്ന ചൊല്ല ആദേശത്തെ കൊണ്ടുത്തു അവർ ആജ്ഞത്തെ പാലനാക്കിയത് ഞങ്ങൾ ഹലാലറെ പോലും ഞങ്ങൾ എന്താക്കുക ദൂറാക്കുക அங்கே நோம் தீந்தல் பின்ன நாங்கள் இது ஹராம் ரெடைக்கு கடந்து போண்டோமா பெடுக்காய அஹ்லாக்கரடைக்கு நாங்கள் கடந்து போண்டோன்ட்டாங்க நாங்கள் ஆத்ம சொல்றது பிரசக்தைட்டிக்கிற சந்தர்ப்பத்தில் சொல்றது அல்லாஹு சுபஹானுஹு சால நல்ல சுபாவத்தை ஜீவனத்தில் கொம்பிருக்கும் அதே போல ಆ ಮೂಲಕ ಅಲ್ಲಾಹುರೇ ತೃಪ್ತಿ ನೀಡೋಕು ஒரு ಮುಸ್ಲಿಮ್ರೆ ರಸೂಲ್ ಸಲ್ಲಾಹು ಅಲಿ ವಸಲ್ಲಂ ಪಡಿಬಾಟೆ എങ്ങനെ ഒരു മുസ്ലിമിന്റെ ജീവൻ ഇക്കൊന ആ രൂപത്തിൽ ജീവന മുന്നോൽക്കൊമ്പോക്കും അള്ളാഹു അജ്ജവജൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിക്കെല്ലാം തൗഫീഖാക്കട്ട് آمين والله أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته